ഇനി ചൊല്ലുന്ന മന്ത്രങ്ങൾ പുണ്യാഹ മന്ത്രങ്ങളാണ് ഇവയിൽ സ്വാധിഷ്ഠയ എന്നു തുടങ്ങുന്ന പത്തുറുക്കുകൾ കൗഷീതക ഋഗ്വേദികൾ ചൊല്ലാറില്ല ദധിക്രാബ്ണോ അകാരിഷം എന്ന ഒരു ഒരിർക്കും പവസ്വസോമമന്തയൻ എന്നു തുടങ്ങുന്ന അഞ്ച് ഋക്കുകളും ആലത്തിയൂർ ഗ്രാമക്കാർ കൂടുതലായി ചൊല്ലാറുണ്ട് പദപാഠം ദധിക് അക്രാവ്ണഃ അകാരിഷം ജിഷ്ണോ അശ്വസ്യ വാജിനഃ സുരഭി നഃ മുഖാ കരൽ പ്ര നഃ ആയൂംഷി താരിഷൽ ദധിക്രാവ്ണഃ അകാരിഷം ജിഷ്ണോ അശ്വസ്യ വാജിനഃ സുരഭി നഃ മുഖാ കരൽ പ്ര നഃ ആയൂംഷി താരിഷൽ ദധിക്രാവ്ണഃ അകാരിഷം ജിഷ്ണോ അശ്വസ്യ വാജിനഃ സുരഭി നഃ മുഖാ കരൽ പ്ര നഃ ആയൂംഷി താരിഷൽ